സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന ശിലകളായ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും ഒരു മനുഷ്യജന്മത്തിൽ പഠിക്കുക എന്നുള്ളത് അസാധ്യമാണ് അവയിലൂടെ കണ്ണോടിക്കുക എന്നുള്ളത് പോലും അപ്രാപ്യമാം വിധം ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള സമയം വളരെയേറെ എടുക്കുന്ന ഒരു പഠനക്രിയയാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൂടെ ഒരു പര്യടനം നടത്താൻ ജീവിതകാലത്ത് സാധിക്കാത്തവർക്ക് ലഭിക്കുന്ന സമയത്തിൽ അവർ പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത വേദവ്യാസ വിരചിതമായ മഹാഭാരതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം ശ്രീകൃഷ്ണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ എന്ന അവതാരം മനുഷ്യരൂപത്തിൽ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിൽ ക്രൈസിസിനടിമപ്പെട്ട കൺഫ്യൂഷൻ അടിമപ്പെട്ട സംഘർഷപൂരിതമായ മാനസികാവസ്ഥയിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന അർജുനന് ഭൗതിക ശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ നരവംശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ഉൾപ്പെടെയുള്ള അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറയിലൂടെ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സന്യാസത്തിൻ്റെയും കർമ്മഫലങ്ങളുടെയും വിവരണങ്ങൾ നൽകുന്ന ഭഗവത്ഗീത നാം ഓരോരുത്തരും നമ്മുടെ ജീവിതകാലത്ത് സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഈ കർമ്മത്തിന് ഭഗവത്ഗീതയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് സംസ്കൃത ഭാഷാ പരിജ്ഞാനത്തോടു കൂടി തന്നെ ഒരു വിവരണവും അത്യന്താപേക്ഷിതമാണ് അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് Indian Institute of Scientific Heritage ഭാരതീയ ചിന്താധാരകളുടെ ശാസ്ത്രീയ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഭഗവത്ഗീതയുടെ ഇത്രയും ശ്ലോകങ്ങൾക്ക് സംസ്കൃത പദങ്ങളുടെ അർത്ഥം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ പ്രഭാഷണത്തിലൂടെ ഭഗവത്ഗീതയുടെ സന്ദേശം നിങ്ങളിൽ എത്തിക്കുവാൻ ഒരു യജ്ഞം പോലെ പ്രഭാഷണം നടത്തുവാൻ ആഗ്രഹിക്കുന്നതും അത് ഇപ്പോൾ നിർവഹിക്കുന്നതും സ്വന്തം കയ്യിൽ ഭഗവത്ഗീത പുസ്തകം വെച്ചുകൊണ്ട് പദാനുപദം ഭഗവത്ഗീത ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളും സന്ദേശങ്ങളും പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അപ്രകാരം വരികൾ നോക്കിക്കൊണ്ട് തന്നെ അത് പഠിക്കുവാൻ സാധിക്കണം ഇത് ഒരു ഗൃഹപാഠം പോലെ ഒരു ഹോംവർക്ക് പോലെ ഭഗവത്ഗീത പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീത പഠനത്തില് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനിൽ നിന്ന് കേട്ട വരികളും ധൃതരാഷ്ട്രർ സഞ്ജയനിൽ നിന്ന് കേട്ട വരികളും ആദ്യമായി യഥാക്രമം വിവരിക്കുകയാണ് ആ വിവരണങ്ങളിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം ധർമ്മക്ഷേത്രി കുരുക്ഷേത്രി സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ സഞ്ജയൻ എന്ന അത്യുജ്വലനായ ഋഷിശ്രേഷ്ഠനെ പോലെ നന്മതിന്മകൾക്ക് അതീതനായ വ്യക്തി അന്ധനായ ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന യുദ്ധസന്നാഹങ്ങളുടെ വിവരണം നൽകുകയാണ് ആ വിവരണത്തിൽ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യത്തെ ഈ വരികൾ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സമവേദ കൂടിയിരിക്കുന്ന യുയുത്സവ കൂടി സമവേദ കൂടിയിരിക്കുന്നവരായ മാമകാഹ എൻ്റെ ആൾക്കാരും പാണ്ഡവാശ്ചൈവ പാണ്ഡവന്മാരും കിം അകുർവത സഞ്ജയ ഹേ സഞ്ജയ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരിയിലൂടെ ധൃതരാഷ്ട്രർ കുരുക്ഷേത്ര ഭൂമിയെക്കുറിച്ച് വിവരിക്കുവാൻ സഞ്ജയനോട് ആവശ്യപ്പെടുകയാണ് സഞ്ജയൻ അതിന് മറുപടി നൽകുന്നു ദൃഷ്ടു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധന തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത് ഹേ രാജാവേ പാണ്ഡവന്മാരുടെ സൈന്യത്തെ പാണ്ഡവാനീകം വ്യൂഢം ദൃഷ്ട കണ്ടിട്ട് ദുര്യോധനൻ അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ തഥാ ആ സമയത്ത് ആചാര്യമുപസംഗമ്യ ദ്രോണാചാര്യരുടെ അടുത്ത് വന്നിട്ട് ഹേ രാജാവേ വചനം അബ്രവീത് ഈ വരികൾ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത ഹേ ആചാര്യ പാണ്ഡുപുത്രന്മാരെ അവർ നയിക്കുന്ന മഹത്തായ കൂടി മഹതീം ചമവും മഹത്തായ കൂടി പശ്യയിതാം അങ്ങ് ദർശിച്ചാലും അവരുടെ സൈന്യത്തെ തവ ശിഷ്യേണ ധീമത വളരെ ഉള്ള ശക്തനായ അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രന്റെ നേതൃത്വത്തിലാണ് അങ്ങക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് എന്ന് ദ്രോണാചാര്യരുടെ അടുത്ത് ദുര്യോധനൻ പറയുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നു അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഭീമാർജുന സമായുധി ഭീമാർജുനന്മാർക്ക് തുല്യമായി യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള മഹേഷ്വാസാഹ അത്ര ശൂര മഹേഷ് മഹത്ത ആയ ശൂരന്മാരെ മഹാത്മാക്കളായ ശൂരന്മാരെ അങ്ങ് നോക്കിയാലും യുയുധാനോ യുയുധാനൻ വിരാടൻ ദ്രുപദൻ എന്നീ മഹാരഥന്മാരെ അങ്ങ് നോക്കിയാലും ദൃഷ്ടകേതുശ്ചേകിതാനഹ കാശീരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈഭ്യശ്ച നരപുങ്കവ ദൃഷ്ടകേതു ചേക്കിതാനൻ കാശീരാജാവ് അതിവീര്യവാനായ കാശീരാജാവ് പുരുജിത്ത് കുന്തിഭോജൻ ശൈബ്യൻ തുടങ്ങിയ മഹത്തായ പേരുകളുള്ള പ്രസിദ്ധരായ രാജാക്കന്മാരെ അങ്ങ് ദർശിച്ചാലും യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ വീര്യവാനായ ഉത്തമൗജൻ പരാക്രമശാലിയായ യുധാമന്യു സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഹ സുഭദ്രയുടെ പുത്രനും ദ്രൗപദിയുടെ പുത്രനും ആയ മഹാരഥന്മാര് അനവധി പേര് പാണ്ഡവരുടെ സമീപത്ത് നിൽക്കുന്നതായിട്ട് അങ്ങ് കാണുന്നില്ലേ ഹേ ആചാര്യ എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നു അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ ദ്രോണാചാര്യരെ ദുര്യോധനൻ ബ്രാഹ്മണശ്രേഷ്ഠ ദ്വിജോത്തമ എന്നാണ് വിളിക്കുന്നത് ഹേ ബ്രാഹ്മണശ്രേഷ്ഠ താൻ നിബോധ അങ്ങും അറിഞ്ഞാലും അസ്മാകം തുവിശിഷ്ടായി നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തികളെക്കുറിച്ച് അങ്ങറിഞ്ഞാലും നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ഭ്രവീമിതേ എൻ്റെ സൈന്യത്തിൻ്റെ നായകനായ അങ്ങയുടെ അറിവിനായിക്കൊണ്ട് സംജ്ഞാർത്ഥം അറിവിനായിക്കൊണ്ട് താൻ ഭ്രവീമിതേ അങ്ങയോട് ഞാൻ ഇതാ ആ വിവരണങ്ങൾ നൽകുന്നു ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ ജയിക്കാൻ തീരുമാനമെടുത്തുകൊണ്ടുള്ള സമിതിം ജയ ജയിക്കുമെന്നുറപ്പുള്ള അങ്ങ് തന്നെ ഭീഷ്മശ്ച ഭീഷ്മനും കർണനും കൃപരും അശ്വത്ഥാമാ വികർണശ്ച അശ്വത്ഥാമാവ് വികർണൻ സോമദത്തന്റെ പുത്രൻ എന്നിവരെയും നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ട് അങ്ങ് കണ്ടാലും അന്യേച്ച ബഹവഹൂര ശൂര മതർത്തേ ത്യക്തജീവിതാഹ സ്വന്തം ജീവിതം അർപ്പിക്കുവാൻ തയ്യാറായ എനിക്കു വേണ്ടി മതർത്തെ ത്യക്തജീവിതാഹ എനിക്കു വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറായ ബഹവശൂര അനവധി ശൂരന്മാര് മറ്റുള്ളവരെ കൂട്ടത്തിലുണ്ട് നാനാ ശസ്ത്രപ്രഹരണാഹ സർവേയുദ്ധ വിശാരദാഹ ഇവരെല്ലാവരും വിവിധ തരത്തിലുള്ള യുദ്ധ ശസ്ത്രങ്ങൾ ഉപയോഗിക്കുവാനും അതുപയോഗിച്ച് ആക്രമിക്കുവാനും കഴിവുള്ള യുദ്ധ വിശാരദന്മാരാണ് എന്നങ്ങ് അറിഞ്ഞാലും അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മനാൽ സംരക്ഷിക്കപ്പെടുന്ന അസ്മാകം ബലം നമ്മളുടെ ശക്തിയെ അപര്യാപ്തം അത് ലിമിറ്റ്ലെസ് ആയതുകൊണ്ട് അത്രയും അധികം ഉള്ളതുകൊണ്ട് അത് ഒരു കാരണവശാലും പാണ്ഡവർക്ക് കീഴടക്കുവാൻ സാധ്യമല്ലാത്തതാണ് പര്യാപ്തം ത്വിതം ഏതേശാം ഫലം ഭീമാഭിരക്ഷിതം ഭീമനെപ്പോലെ ശക്തിമാന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ സൈന്യത്തിനാകട്ടെ പരിമിതിയുള്ളത് കൊണ്ട് അത് നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധ്യവുമാണ് ഇത്രയും വിവരിച്ചുകൊണ്ട് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ഒരു നിർദ്ദേശം നൽകുകയാണ് അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഹ ഇവിടെ യുദ്ധത്തിൽ സന്നിഹിതരായിരിക്കുന്ന അയനേഷു ച സർവേഷു എല്ലാവരും യഥാഭാഗമവസ്ഥിതാഹ അവനവന്റെ സ്ഥാനത്തിലേക്ക് നീങ്ങിയാലും അവനവന്റെ സ്ഥാനം ഗ്രഹിച്ചാലും ഭീഷ്മമേവ അഭിരക്ഷന്തു ഭവന്ത സർവ ഈ യുദ്ധത്തിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവര് ഭവന്ത സർവ മറ്റെല്ലാവരും താങ്കളും ഭീഷ്മമേവ അഭിരക്ഷന്തു ഭീഷ്മരെ മാത്രം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്താലും കാരണം ഭീഷ്മരാണ് നമ്മളുടെ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നായകൻ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഇപ്രകാരം ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നത് കേട്ടിട്ട് ദ്രോണാചാര്യർ എന്താ ചെയ്തത് തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ കുരുശ്രേഷ്ഠനായ ഭീഷ്മ പിതാമഹൻ തസ്യ സഞ്ജനയൻ ഹർഷം അവരെ എല്ലാവരെയും ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് അവരിൽ ആത്മവിശ്വാസം വരുത്തിക്കൊണ്ട് സിംഹനാദം വിനദ്യോച്ചൈ സിംഹത്തിന്റെ ശബ്ദത്തെ പോലെ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ശംഖം ദത്മൗ പ്രതാപവാൻ തൻ്റെ ശംഖ് ഉച്ചത്തിൽ ഊതുകയാണ് ഉണ്ടായത് പ്രതാപവാനായ ശക്തിമാനായ ഭീഷ്മ പിതാമഹൻ തത ശംഖാശ്ചേദ്യശ്ച പണവാനകഗോമുഖാഹ അതിനുശേഷം വിവിധ തരത്തിലുള്ള ശംഖുകള് യുദ്ധകാഹളം മുഴക്കുന്ന വാദ്യങ്ങള് അതെല്ലാം അവിടെ മുഴങ്ങുന്നതായിട്ട് കേൾക്കുന്നു സഹസൈവാഭ്യഹന്യന്ത സസപ്തസ്തുമുലോഭവത് സഹസാ ഏവ അഭ്യഹന്യന്ത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതുപോലെ അഭ്യഹന്യന്ത സശബ്ദം ഈ വാദ്യഘോഷങ്ങളുടെ യുദ്ധവാദ്യഘോഷങ്ങളുടെ ശബ്ദം തുമുലോ ഭവത് അവിടെ പ്രകമ്പനം കൊള്ളുവാൻ തുടങ്ങി യുദ്ധക്ഷേത്രത്തിൽ പ്രകമ്പനം കൊള്ളുവാൻ തുടങ്ങി തതശ്വേതൈർഹയുക്തി മഹതി സ്യന്തനേ സ്ഥിതൗ ശ്വേതൈർഹയുക്തി വെളുത്ത കുതിരയോടുകൂടിയ മഹതി സ്യന്തനേ സ്ഥിതൗ മഹത്തായ രഥത്തിൽ നിന്നുകൊണ്ട് ആ സമയത്ത് മാധവ പാണ്ഡവൈശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതുഹു മാധവൻ ശ്രീകൃഷ്ണനും പാണ്ഡവശ്രേഷ്ഠനായ അർജുനനും ദിവ്യശംഖുകൾ മുഴക്കുന്നതായിട്ട് ഞാനിതാ കേൾക്കുന്നു പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖും അർജുനൻ ദേവദത്തം എന്ന ശംഖും പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം വൃകോദര അതിശക്തിമാനായ ഭീമൻ മഹാശംഖമായ പൗണ്ഡ്രത്തെയും ഊതി ശബ്ദമുണ്ടാക്കുന്നതായിട്ട് അങ്ങ് കേൾക്കുന്നില്ലേ അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര കുന്തിയുടെ മകനായ യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ശംഖ ഉതുന്നുണ്ട് നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ നകുലൻ നകുലൻ സുഘോഷം എന്ന ശംഖും സഹദേവൻ മണിപുഷ്പകം എന്ന ശംഖും ശബ്ദിക്കുന്നതായിട്ട് ശബ്ദിപ്പിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സത്യകിശ്ചാപരാജിത കാശി രാജാവ് പരമേശ്വാസൻ ശിഖണ്ഡി മഹാരഥന്മാരാണ് ഇവരെല്ലാവരും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ സാത്യകി തുടങ്ങിയ ഒരു യുദ്ധത്തിലും പരാജയപ്പെടാത്ത ശ്രേഷ്ഠന്മാരും അവരവരുടെ ശംഖ് മുഴക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദദ്മു പൃഥക് പൃഥക് ദ്രുപദപുത്രൻ ദ്രൗപദേയൻ അവരെല്ലാവരും സർവശ പൃഥിവീപദേ എല്ലാവരും അത്യുജ്വലന്മാരായ രാജാക്കന്മാരാണ് സൗഭദ്രനും അതുപോലെ മഹാബാഹുക്കളായ അനവധി രാജാക്കന്മാരും ശംഖം ശംഖാൻ ദത്മു പൃഥക് പൃഥക് അവരവരുടെ ശംഖുകള് ഉച്ചത്തിൽ മുഴക്കുന്നുണ്ട് സഘോഷോ ധർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയത്തെ ഭേദിക്കും പോലെ ആ ഘോഷം ആ ശബ്ദം നഭശ്ച പൃഥിവീം ച ഏവ തുമുലോ വ്യനുനാദയൻ ആകാശവും ഭൂമിയും ഒരുപോലെ തുമുലോ വ്യനുനാദയൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ എക്കോ ഞാനിതാ കേൾക്കുന്നുണ്ട് അധ വ്യവസ്ഥിതാൻ ദൃഷ്ട ധർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാതേ ധനുരുദ്ധ്യമ്യ പാണ്ഡവ ധനുരുദ്ധ്യമ്യ പാണ്ഡവ ആ അമ്പ കയ്യിലെടുത്തുകൊണ്ട് കപിധ്വജൻ ഹനുമാന്റെ ചിഹ്നമുള്ള കൊടി പാറിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാര് ധൃതരാഷ്ട്രപുത്രന്മാര് വ്യവസ്ഥയോടുകൂടി കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് സ്വയം ധനുസ് കുലയ്ക്കാൻ തയ്യാറായതുപോലെ അർജുനൻ ഋഷികേശം തഥാ വാക്യമിതമാഹമഹീപതേ ശ്രീകൃഷ്ണന്റെ അടുത്ത് ദേ ഇപ്രകാരം സംസാരിക്കുവാനായിട്ട് തുടങ്ങി ഹേ മതി മഹീപതേ ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ ഇപ്രകാരം അർജുനൻ കൃഷ്ണനോട് സംസാരിക്കാൻ പോകുന്നതായിട്ട് ഞാൻ ഇവിടെ നിന്ന് കാണുന്നു അർജുനൻ ശ്രീകൃഷ്ണനോട് പറയാൻ പോകുന്ന വരികളാണ് ഇനിയുള്ളത് സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത ഹേ അച്യുത ഹേ കൃഷ്ണ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തില് രഥം സ്ഥാപയ എന്റെ രഥത്തെ സ്ഥാപിച്ചാലും യാവദേവാൻ നിരീക്ഷേ അഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ യോദ്ധുകാമാൻ അവസ്ഥിതാൻ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി ഇവിടെ നിൽക്കുന്നവരെ യാവദേവാൻ നിരീക്ഷേ അഹം ഞാനൊന്ന് കാണട്ടെ കൈർമയ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധത്തില് കൈഹി മയാ സഹയോദ്ധവ്യം കൂടിയാണ് ആർക്കെതിരായിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് നിരീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ശ്രീകൃഷ്ണനോട് അർജുനൻ പറയുന്നു യുധ്യമാനാനവേക്ഷേ അഹം യ ഏതേ അത്ര സമാഗതാഹ ആരെല്ലാമാണോ അത്ര സമാഗതാഹ അവിടെ കൂടിയിരിക്കുന്നത് യോധ്യമാനാനപേക്ഷേഹം യുദ്ധം ചെയ്യുവാനുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി വന്നിരിക്കുന്നവരെ ധാത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദുർബുദ്ധിയിൽ നിന്ന് ഉൽപ്പന്നമായ യുദ്ധേ യുദ്ധത്തില് ധൃതരാഷ്ട്രർക്ക് പ്രിയം ചെയ്യുവാൻ എല്ലാം പ്രിയ ചികീർഷവ ഞാൻ ഒന്ന് കാണട്ടെ അടുത്തത് സഞ്ജയന്റെ വരികളാണ് ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത മധ്യേ സ്ഥാപയിത്വാരഥോത്തമം ഉത്തമമായ അർജുനന്റെ രഥത്തെ മധ്യേ രണ്ട് സേനയുടെയും മധ്യത്തില് ഋഷികേശനായ മഹാവിഷ്ണു ഇപ്രകാരം അർജുനൻ പറയുന്നത് കേട്ടിട്ട് ആ രഥത്തെ രണ്ട് സേനയുടെയും മധ്യത്തില് നിർത്തുകയുണ്ടായി ഭീഷ്മ ദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഭൂമിയെ രക്ഷിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും ഭീഷ്മനെയും ദ്രോണനെയും കണ്ടിട്ട് വാച പാർത്ഥ അർജുനൻ ഇപ്രകാരം പറഞ്ഞു എപ്രകാരം പശ്യൈതാൻ സമവേതാൻ കുരൂനിതി ഹേ പാർത്ഥ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രമുഖരായ കൗരവ സേനാനികളെയും അങ്ങ് നോക്കിയാലും എന്ന് ശ്രീകൃഷ്ണൻ പാർത്ഥനോട് പറഞ്ഞു തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തത അവിടെ നിന്നുകൊണ്ട് അർജുനൻ യുദ്ധക്കളത്തിൽ പിതൃനഥ പിതാമഹാൻ പിതാക്കന്മാർക്ക് തുല്യമായവരെയും പിതാമഹന്മാർക്ക് തുല്യരായവരെയും അപശ്യത് കണ്ടു എവിടെ തത്രസ്ഥിതാൻ യുദ്ധക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു മറ്റാരൊക്കെയാ അവിടെ ഉള്ളത് ആചാര്യന്മാര് അമ്മാവന്മാര് മാതുലന്മാര് ഭ്രാതൃൻ സഹോദരന്മാർക്ക് തുല്യരായവര് പുത്രാൻ പൗത്രാൻ സഖീം സ്തത പുത്രനും പൗത്രന്മാർക്കും തുല്യരായിട്ടുള്ളവര് സഖീം സ്ഥതാ സുഹൃത്തുക്കളായിട്ടുള്ളവര് ശ്വശുരാൻ മരുമക്കൾക്ക് തുല്യരായിട്ടുള്ളവര് സുഹൃതശ്ചൈവ സുഹൃത്തുക്കള് സേനയോരുഭയോരഭി പ്രകാരമുള്ളവരെ രണ്ട് സൈന്യത്തിലും അർജുനൻ ദർശിച്ചു താൻ സമീക്ഷ്യ സകൗന്തേയ ആ കൗന്തേയൻ കുന്തിപുത്രൻ ഇതെല്ലാം സമീക്ഷ്യ കണ്ടിട്ട് സർവാൻ ബന്ധുവിന് അവസ്ഥിതാൻ തൻ്റെ എല്ലാ ബന്ധുക്കളും യുദ്ധക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുന്നത് കണ്ടിട്ട് കൃപയാ പരയാവിഷ്ടോ ദുഃഖം കൊണ്ട് മൂടിയ പോലെ വളരെ ദുഃഖിച്ചുകൊണ്ട് വിഷീതൻ കൂടി ഇതം അബ്രവീത് ഇപ്രകാരം പറഞ്ഞു ആരോട് പറഞ്ഞു അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഇനി അർജുനന്റെ വരികളാണ് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം യുയുത്സും യുദ്ധം ചെയ്യുവാൻ സന്നിഹിതരായിക്കൊണ്ട് ഉത്സാഹത്തോടു കൂടി സമുപസ്ഥിതം യുദ്ധക്ഷേത്രത്തിൽ ഉപസ്ഥിതരായിരിക്കുന്ന സ്വജനം ദൃഷ്ടുവേമം കൃഷ്ണ എൻ്റെ ആൾക്കാരെ ഞാൻ ഇതാ കാണുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സീതന്തി മമഗാത്രാണി എൻ്റെ ശരീരമാണെങ്കിൽ തളരുന്നു മുഖം ച പരിശുഷ്യതി മുഖമാണെങ്കിൽ ചുളിയുന്നു വേപതുശ്ച ശരീരേമേ ശരീരം വിറയ്ക്കുന്നു രോമഹർഷ്ടജായത്തെ ഞാൻ നെർവസാകുന്നു ഗാന്ധീവം ശ്രംസതെ കയ്യിലുള്ള അമ്പും വില്ലും താഴെ വീഴുന്നു ഹസ്താത്വച്ചൈവ പരിദഹ്യത്തെ കയ്യിൽ നിന്ന് ഗാന്ധീവം താഴെ വീഴുന്ന പോലെ തോന്നുന്നു ത്വക്ചൈവ പരിദഹ്യതെ എൻ്റെ ത്വക്ക് തൊലിയാണെങ്കിൽ കത്തുന്നത് പോലെ ചുട്ടുപൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നക്നോമി അവസ്ഥാതും ഈ അവസ്ഥയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നു ഭ്രമതീവ ചമേ മനഹ മനസ്സാണെങ്കിൽ കറങ്ങുന്നത് പോലെ ഭ്രമിച്ചു നിൽക്കുന്നു നിമിത്താനീച്ച പശ്യാമി വിപരീതങ്ങളായ വിപരീതാനി കേശവ വിപരീതങ്ങളായ നിമിത്തങ്ങൾ ശകുനങ്ങൾ അതും ഞാനിതാ ഈ അവസരത്തിൽ കാണുന്നു ഹേ കൃഷ്ണ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് വിവരിക്കുന്നു ദുഃഖത്തോടുകൂടി ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ഹത്വാ സ്വജനമാഹവേ സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് നചശ്രേയോനു പശ്യാമി ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല ഈ വേളയിൽ ന കാക്ഷേ വിജയം കൃഷ്ണ ഹേ കൃഷ്ണ വിജയം ഞാൻ കാക്ഷിക്കുന്നില്ല ന രാജ്യം സുഖാനിച്ച രാജ്യമോ സുഖമോ ന കാക്ഷേ ഞാൻ കാക്ഷിക്കുന്നില്ല കിംനോ രാജ്യേന ഗോവിന്ദ ഈ രാജ്യം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഹേ ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ ഭൗതിക സുഖം കൊണ്ട് ഭൗതിക സുഖങ്ങളാൽ നിറയുന്നൊരു ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കുന്നു യേഷാമർത്ഥേ കാക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനിച്ച യേഷാമർത്ഥേ കാക്ഷിതം നഹ നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ഏതെല്ലാം രാജ്യവും ഭോഗാഹ സുഖാനിച്ച ഭൗതിക സുഖങ്ങളും എല്ലാം ആർക്കു വേണ്ടിയാണോ നാം കാക്ഷിക്കുന്നത് സ ഇമേ അവസ്ഥിത അവരെല്ലാം യുദ്ധക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുന്നു യുദ്ധേ പ്രാണാൻ ധനവും പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇതാ അവരെല്ലാം ഇവിടെ നിൽക്കുന്നു ഇവരിൽ പലരും മരിച്ചു പോകും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക സുഖങ്ങളും രാജ്യം കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന് എൻ്റെ മനസ്സെന്നോട് ചോദിക്കുന്നു ഞാനാണെങ്കിൽ ദുഃഖത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ മാനസിക അപഭ്രംശം സംഭവിച്ചവനെ പോലെ നിൽക്കുന്നു ഹേ കൃഷ്ണ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ അങ്ങ് കാണുന്നില്ലേ ആചാര്യാഹ ആചാര്യന്മാര് പിതരഹ പിതാ പിതൃക്കൾക്ക് തുല്യവരായവര് പുത്രാഹ പുത്രന്മാര് തഥൈവ പിതാമഹാഹ പിതാമഹന്മാര് മാതുലാഹ ശ്വശുരാഹ പൗത്രാഹ ശ്യാലാഹ സംബന്ധിനസ്തഥ അമ്മാവന്മാരും മരുമക്കളെ പോലെയുള്ളവരും പൗത്രന്മാർക്ക് തുല്യരായവരും എല്ലാ ബന്ധുക്കളും ഇതാ എൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നു ഇവരെല്ലാവരും യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും എന്താണ് പ്രയോജനം അവരെ ഒന്നുകിൽ വധിച്ചിട്ട് അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടി നിന്നിട്ട് എന്ത് കിട്ടാനാണ് എന്ന് എനിക്ക് അറിയാത്ത വിധത്തിൽ എൻ്റെ മനസ്സ് കൺഫ്യൂഷനിൽ നിൽക്കുന്നു ഹേ കൃഷ്ണ ഏതാൻ നഹന്തുമിച്ഛാമി ആരെയാണോ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കാത്തത് ഘനതോപി മധുസൂദന അവരാൽ ഞാൻ വധിക്കപ്പെട്ടാലും ഹേ മധുസൂദന ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹോ മഹീകൃതേ അവരാൽ ഞാൻ വധിക്കപ്പെട്ടാലും എനിക്ക് ദുഃഖമില്ല മൂന്ന് രാജ്യത്തിനു വേണ്ടിയും ത്രൈലോക്യ രാജ്യസ്യ മൂന്ന് രാജ്യങ്ങൾ ലഭിച്ചാലും ഹേ ഉജ്ജ്വലനായ ചൈതന്യവത്തായ സുഹൃത്തെ ശ്രീകൃഷ്ണ എനിക്ക് എന്തിനാണ് ഈ രാജ്യം അവരാൽ ഞാൻ വധിക്കപ്പെട്ടാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സുഹൃതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആരെയും കൊല്ലാൻ തയ്യാറല്ല നിഹത്യ ധാർത്തരാഷ്ട്രാൻ നഹ കാ പ്രീതിശ്യാഞ്ജനാർദ്ദന ധൃതരാഷ്ട്രപുത്രന്മാരെ നിഹത്യ കൊന്നിട്ട് നഹ നമ്മൾക്ക് കാ പ്രീതി എന്ത് സന്തോഷമാണ് ശ്യാൻ ജനാർദ്ദന ഹേ ജനാർദ്ദന ഉണ്ടാകുവാൻ പോകുന്നത് പാപം ഏവ ആശ്രയേതസ്മാൻ പാപമേവ ശ്രയേതസ്മാൻ ഹത്വൈതാനാഥതായിന ഹത്വൈതാനാഥതായിന നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊന്നിട്ട് പാപമേവാശ്രയേത് അസ്മാൻ നാം പാപത്തെ തന്നെ പ്രാപിക്കുമെന്ന് യാതൊരു സംശയവുമില്ല തസ്മാർഹ വയം ഹന്തും ദാത്തരാഷ്ട്രാൻ സ്വഭാന്തവാൻ ധൃതരാഷ്ട്രപുത്രന്മാരായ സ്വബാന്ധവാൻ നമ്മളുടെ ബന്ധുക്കളെ തസ്മാൻ നഹ അർഹ നമ്മൾ ഒരിക്കലും യോഗ്യരല്ല അവരെ കൊല്ലുവാനായിട്ട് നാം യോഗ്യരല്ല അപ്രകാരം ഒരിക്കലും ചെയ്യരുത് സ്വജനം ഹി കഥം ഹത്വ സുഖിന ശ്യാമ മാധവ ഹേ മാധവ സ്വജനം ഹി ഹത്വ സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് കഥം സുഖിന ശ്യാമ എപ്രകാരമാണ് നമുക്ക് സുഖം ലഭിക്കുക അതുകൊണ്ട് സ്വന്തം ജനങ്ങളായ ധൃതരാഷ്ട്രപുത്രന്മാരെ വധിക്കുവാൻ ഞാൻ തയ്യാറല്ല യദ്യപ്യേതേ ലോഭോ അപഹതചേതസ ലോഭോ അപഹതചേതസ അത്യാഗ്രഹത്താൽ മൂടപ്പെട്ടിരിക്കുന്ന മനസ്സിനാൽ യദ്യപ്യേതേ ന പശ്യന്തി ഇത് നാം കാണാതെ പോയി പക്ഷേ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം ഹേ കൃഷ്ണ നമ്മളുടെ കുലം നശിപ്പിച്ചു കഴിഞ്ഞാൽ കുലക്ഷയകൃതം അതിൻ്റെ ദോഷം മിത്രദ്രോഹം അതെല്ലാം അതിഘോരമായ പാപമാണ് എന്ന് നാം അറിയാതെ പോയത് വളരെയധികം തെറ്റായിപ്പോയി കഥം ന ജ്ഞേയമസ്മാഭി പാപാത് അസ്മാൻ നിവർത്തിതും അസ്മാൻ നിവർത്തിതും ഈ പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമുക്ക് എപ്രകാരമാണ് സാധ്യമല്ലാതെ പോയത് കഥം ന ജ്ഞേയമസ്മാഭി ആ അറിവ് പിന്തിരിയണം ഈ ഘോരഭാവത്തിൽ നിന്ന് എന്ന അറിവ് നമുക്ക് എപ്രകാരമാണ് ഇല്ലാതെ പോയത് എന്ന് ദുഃഖം തോന്നുന്നു കുലക്ഷയകൃതം ദോഷം കുലത്തെ നശിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം പ്രപശ്യർജനാർദ്ദന ഞാനിതാ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുന്നു ഹേ ജനാർദ്ദന എന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാഹ സനാതനാഹ സനാതനാഹ അനാദികാലം മുതൽക്ക് നടന്നു വരുന്നതായ കുലധർമ്മങ്ങള് കൂടി ഈ കുലം നശിക്കുന്നതോടുകൂടി പ്രണശ്യന്തി ഇല്ലാതെയാകുന്നു ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോ അഭിഭവത്യുത അധർമ്മോ അഭിഭവത്യുത അധർമ്മം ഒടികുത്തി വാഴുന്നു അധർമ്മം വീണ്ടും വീണ്ടും പെരുകുന്നു എപ്പോൾ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം ധർമ്മം കുലനാശത്തോടുകൂടി ഇല്ലാതെയാകുമ്പോൾ അധർമ്മം വളരുന്നു എന്ന് ധർമ്മശാസ്ത്രം വിവരിക്കുന്നുണ്ടല്ലോ അധർമാഭി ഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ അധർമ്മം വളർന്നാൽ കുലസ്ത്രീകള് ഹേ കൃഷ്ണ നശിക്കുന്നു പ്രദുഷ്യന്തി നശിക്കുന്നു കുലസ്ത്രീകള് അധർമ്മം വളരുന്നതോടുകൂടി നശിക്കുന്നു സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണശങ്കര സ്ത്രീകൾ നശിച്ചാൽ ഹേ വാർഷ്ണേയ ഹേ കൃഷ്ണ ജായതേ വർണ്ണശങ്കര വർണ്ണശങ്കരമുണ്ടാകും പരസ്പരം യാതൊരു ധാർമ്മിക മൂല്യങ്ങളും ഇല്ലാത്ത വിധത്തിലുള്ള അധർമ്മം വളരാൻ ഇടയായ വർണ്ണശങ്കരം അതിലൂടെ ഉണ്ടാകും യുദ്ധസന്നാഹത്തോടു കൂടി യുദ്ധഭൂമിയിൽ വന്ന അർജുനൻ ശ്രീകൃഷ്ണനോട് ഇത്തരത്തിലുള്ള പരിദേവനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതെല്ലാം ശ്രീകൃഷ്ണൻ അചഞ്ചലമായ മനസ്സോടുകൂടി ശാന്തമായി കേൾക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കാൻ ശ്രീകൃഷ്ണനെ പ്രേരിപ്പിച്ചതും